അധ്യായം നാല് അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രയേലിനും രാജാവായി അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ സാദോക്കിന്റെ മകൻ അസരിയാവ് പുരോഹിതൻ ശീശയുടെ പുത്രന്മാരായ എലിഹോരെഫും അഹിയാവും രായസക്കാർ അഹീലൂദിന്റെ മകൻ യഹോഷാഫാത്ത് മന്ത്രി യഹോയാദയുടെ മകൻ ബെനായാവ് സേനാധിപതി സാദൂക്കും അബ്യാഥാരും പുരോഹിതന്മാർ നാഥാന്റെ മകനായ അസരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹിഷാർ രാജഗ്രഹ വിചാരകൻ അബ്ദയുടെ മകൻ അദോനീരാം ഊഴിയവേലക്കാരുടെ മേധാവി രാജാവിനും രാജഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രയേലിലൊക്കെയും പന്ത്രണ്ട് കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും അവരുടെ പേരാവിധം എഫ്രൈം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബീം ബേത്ത് ഷെമേസ് ഏലോൻ ബേത്ത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ദേക്കർ അരുബോത്തിൽ ബെൻ ഹേസർ സോഖവും ഹേഫർ ദേശം മുഴുവനും അവന്റെ ഇടവക ആയിരുന്നു നാഫത്ത് ദോറിൽ ബെൻ അബിനാദാബ് അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു അഹിലൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിദോവും നരികെ ഇസ്രയേലിന് താഴെ ബേത്ത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോക് മെയാമിന്റെ അപ്പുറം വരെയുമുള്ള ബേത്ത് ഷെയാൻ മുഴുവനും ആയിരുന്നു ഗിലയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ അവന്റെ ഇടവക മനശയുടെ മകനായ യായിരിന് ഗിലയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള അറുപത് വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് ദേശവും ആയിരുന്നു മഹനൈമിൽ ഇദ്ദോവിന്റെ മകൻ അഹീനാദാബ് നഫ്താലിയിൽ അഹിമാസ് അവൻ ശലോമോന്റെ മകളായ ബാഷേമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു ആഷേരിലും ബയാലൂത്തിലും ഹൂസയുടെ മകൻ ബാന ഇസാഖാരിൽ പാരൂഹിന്റെ മകനായ യഹോഷഫാത്ത് ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമയും അമൂര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാദ് ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു നദി മുതൽ ഫെലിസ്തീയ ദേശം വരെയും മിസ്രൈമിന്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു ശലോമോന്റെ ചെലവ് ദിവസം ഒന്നിന് മുപ്പത് പറ നേരിയ മാവു അറുപത് പറ സാധാരണ മാവു മാൻ ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച പത്ത് കാളയും മേച്ചൽപ്പുറത്തെ ഇരുപത് കാളയും നൂറ് ആടും ആയിരുന്നു നദിക്കിക്കരെ തിപ്സഹ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്കിക്കരയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തൻ താൻ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു ശലോമോന് തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരലായവും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവുകൂടാതെ എത്തിച്ചുകൊടുക്കും അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താൻ താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു സകല പൂർവ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിശ്രയിമ്മരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും യസ്രാഹ്യനായ യേഥാൻ മാഹൂലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു അവൻ മൂവായിരം സദൃശവാക്യം പറഞ്ഞു അവന്റെ ഗീതങ്ങൾ ആയിരത്തഞ്ച് ആയിരുന്നു ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് ജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു